മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിനീത പ്രണാമം സ്വാമി വിവേകാനന്ദനോട് കുറേ ഇംഗ്ലീഷുകാർ അമേരിക്കയിലെത്തിയപ്പോൾ ചോദിച്ചു ഭാരതീയരുടെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു മിനിറ്റ് ആലോചിച്ച് അദ്ദേഹം പറഞ്ഞത് ജപ്പാൻകാരനെ എപ്പോഴും ഊർജ്ജസ്വലനാക്കാൻ ദേശസ്നേഹത്തെക്കുറിച്ച് പറയണം നിങ്ങൾ അമേരിക്കക്കാരെ ഊർജ്ജസ്വലരാക്കാൻ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് സമ്പത്തിനെ കുറിച്ച് പറയുന്നത് ബ്രിട്ടീഷുകാരായ ഇംഗ്ലീഷുകാരെ ഊർജ്ജസ്വലരാക്കാൻ എന്നും അധികാരത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് അവരെന്നും ഇഷ്ടപ്പെടുന്നത് അധികാരമാണ് ഫ്രഞ്ചുകാരെ ഊർജ്ജസ്വലരാക്കാൻ സൗന്ദര്യത്തെക്കുറിച്ച് ബ്യൂട്ടിയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഇതൊന്നും ഭാരതീയനിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കില്ല ഭാരതീയനെ സ്വാധീനിക്കണമെങ്കിൽ ആത്മീയതയെക്കുറിച്ച് പറയണം ഭാരതത്തിൻ്റെ സോൾ ജീവൻ എന്ന് പറയുന്നത് ആത്മീയതയാണ് ഇപ്പോൾ ഭാരതം എന്തിനേയും കാണുന്നത് ആത്മീയതയുടെ ദൃഷ്ടിയിലാണ് ഈ ഭാരതത്തിൽ മാത്രമാണ് ആത്മീയത പോലും ശാസ്ത്രവുമായി ചേർന്നിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ധരിക്കാറുണ്ട് റിലീജിയൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി സയൻസിന് എതിരാണെന്ന് ജീവിത കാലഘട്ടത്തിൽ അവസാനത്തെ പത്ത് വർഷം ഭഗവത്ഗീത അതിഗഹനമായി പഠിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ അതിപ്രഗത്ഭനായ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലനായ ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറയേണ്ടായി the science without religion is blind and religion without science is lame ഇത് അദ്ദേഹം പറഞ്ഞത് ഭഗവത്ഗീതയിലെ ഒരു വരിയിൽ നിന്നാണ് ഭഗവത്ഗീത അതിഗഹനമായി പഠിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് ഇപ്രകാരം ഒരു വരി പറഞ്ഞത് ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വ മുക്ഷ്യത്തെ അശുഭാത് ജ്ഞാനം ആത്മീയമായ അറിവ് വിജ്ഞാനസഹിതം സയൻസിൻ്റെ അറിവോടുകൂടി ചേർത്ത് യജ്ഞാത്വ ഏതൊന്നറിഞ്ഞാലാണോ മുക്ഷ്യത്തെ അശുഭാത് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുന്നത് അപ്പോൾ ആത്മീയത പോലും ശാസ്ത്രവുമായി കലർന്നിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം അതുകൊണ്ടാണ് ഭാരതം മരിക്കാത്തത് സ്വാമി വിവേകാനന്ദൻ്റെ വരികൾ കൂടി എടുക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ജീവചൈതന്യം എന്ന് പറയുന്നത് ആത്മീയതയാണ് ആ ആത്മീയത അന്ധവിശ്വാസത്തിൽ അടിത്തറ പാകിയതല്ല മറിച്ച് ശാസ്ത്രത്തിൽ അടിത്തറ പാകിയതാണ് അതാണ് ഭഗവത്ഗീതയിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ നൽകിയ ഉപദേശത്തിൽ അർജുനനോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നമ്മളുടെ വേദങ്ങളും അത് തന്നെയാണ് പറയുന്നത് വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യം തീർത്വാ വിദ്യയാ മൃതമശ്നുതേ രണ്ട് തരത്തിലുള്ള അറിവാണ് ലോകത്തിലുള്ളത് ഒന്ന് വിദ്യ ആത്മീയമായ അറിവ് രണ്ട് അവിദ്യ ശാസ്ത്രീയമായ അറിവ് ഒന്ന് എക്സ്പീരിയൻസബിൾ നോളജ് മറ്റൊന്ന് എക്സ്പെരിമെൻറ്റബിൾ നോളജ് ഇതിനെ രണ്ടിനെയും സ്വീകരിക്കാൻ ഭാരതീയർ പറഞ്ഞു ശാസ്ത്രത്തിനെ ഒരിക്കലും ഭാരതീയർ തിരസ്കരിച്ചില്ല അവിദ്യയാ മൃത്യം തീർത്വ വിദ്യയാ അമൃതമശ്നുതി അവിദ്യ കൊണ്ട് എക്സ്പെരിമെൻറ്റബിൾ നോളജ് കൊണ്ട് ജീവിത ദുഃഖത്തെ അതിജീവിച്ച് വിദ്യയാ അമൃതമശ്നുതി ആത്മീയത കൊണ്ട് അമരത്വത്തെ പ്രാപിക്കാം ഇത് വേദമന്ത്രമാണ് യജുർവേദത്തിൻ്റെ നാൽപ്പതാം അധ്യായമായ ഈശാവാസ്യോപനിഷത്തിലെ പതിനൊന്നാമത്തെ വരിയാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു വരി കൂടി അതിനകത്ത് തന്നെ പറയുന്നുണ്ട് എന്താ അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാം ഉപാസത്തെ അവിദ്യ ശാസ്ത്രം സയൻസ് സയൻസ് കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം എന്ന് വിചാരിക്കുന്നവർ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം സയൻസിലുണ്ട് എന്ന് ധരിക്കുന്നവർ അന്ധം തമ പ്രവിശന്തി കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണ് സ്വയം നയിക്കപ്പെടുന്നത് അപ്പോൾ സയൻസ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല തതോ ഭൂയ ഇവതേതമോ യ ഉ വിദ്യായാം രഥാഹ ആത്മീയത കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നു എങ്കിൽ തതോ ഭൂയ അദ്ദേഹവും അല്ലെങ്കിൽ അയാളും കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണ് സ്വയം നയിക്കപ്പെടുന്നത് ഇത് വളരെ ക്ലിയർ ആണല്ലോ ആത്മീയത മാത്രം കൊണ്ട് ജീവിതം സംതൃപ്തമാക്കാൻ സാധ്യമല്ല ശാസ്ത്രം കൊണ്ട് മാത്രവും ജീവിതം സംതൃപ്തമാക്കാൻ സാധ്യമല്ല രണ്ടും കൂടി ഇഴുകിച്ചേരണമെന്ന് അതിപുരാതന കാലത്ത് രചിക്കപ്പെട്ട വേദ സന്ദേശങ്ങൾ നമ്മളോട് പറയുന്നു ശാസ്ത്രത്തിലൂടെ ആത്മീയതയിലൂടെ രണ്ടും സമന്വയിക്കുന്നതിലൂടെയാണ് ഈ ധർമ്മം നിലനിൽക്ക ജീവിതം സമഗ്രവും സമ്പൂർണവുമാവാൻ ഇതാണ് ഈ ധർമ്മം നിലനിൽക്കാൻ ഒരു പ്രധാന കാരണം രണ്ട് ഭാരതീയരെന്നും പറഞ്ഞ നാല് സന്ദേശങ്ങളുണ്ട് അതിലൊന്നാമത്തെ സന്ദേശം എന്താണ് ശാസ്ത്രം പ്രമാണം സയൻറ്റിഫിക് മെസ്സേജാണ് അടിസ്ഥാനമാക്കേണ്ടത് രണ്ടാമത്തേത് ആപ്തവാക്യം പ്രമാണം ശ്രേഷ്ഠന്മാരുടെ അഭിപ്രായങ്ങളും അതേപോലെ പ്രമാണമായിട്ട് എടുക്കാവുന്നതാണ് പ്രത്യക്ഷം പ്രമാണം നേരിൽ കാണുന്നത് സീയിങ് ഈസ് ബിലീവിങ് കണ്ണുകൊണ്ട് കാണുന്നത് അത് പ്രമാണമായിട്ട് ഉപയോഗിക്കാം അനുമാനം പ്രമാണം അനുമാനം പ്രമാണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും ആ ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങളും മറ്റ് എല്ലാ പാരാമീറ്റേഴ്സും ഉപയോഗിച്ച് ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങൾക്ക് ഒരടിത്തറയുണ്ടെങ്കിൽ അതും പ്രമാണമായിട്ടെടുക്കാൻ സാധിക്കും ശാസ്ത്രം പ്രമാണം എന്ന് പറയുന്നത് ഏതിൽ നിന്നാണ് ഭഗവത്ഗീതയിൽ നിന്ന് ആപ്തവാക്യം പ്രമാണം എന്നെവിടെ എന്ന് പറയുന്നു ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു പ്രത്യക്ഷം പ്രമാണം എന്നിവിടെ പറയുന്നു ന്യായശാസ്ത്രത്തിൽ പറയുന്നു അവസാനത്തേത് അനുമാനം പ്രമാണം ആയുർവേദത്തിൽ പറയുന്നു അപ്പോൾ അനുമാനം പ്രമാണം എന്നുള്ളത് ആയുർവേദത്തിലും പ്രത്യക്ഷം പ്രമാണം എന്നുള്ളത് ന്യായശാസ്ത്രത്തിലും ആപ്തവാക്യം പ്രമാണം എന്നുള്ളത് ധർമ്മശാസ്ത്രത്തിലും ശാസ്ത്രം പ്രമാണം എന്നുള്ളത് ഭഗവത്ഗീതയിലും പറയുന്നു മറ്റൊരർത്ഥത്തിൽ വെറുതെ കണ്ണുമടച്ച് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല വളരെ സയൻറ്റിഫിക്കായിട്ട് അത് വിവരിക്കാൻ സാധിക്കുമെങ്കിൽ സ്വീകരിക്കാം ഭാരതത്തിൽ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും ആത്മീയത കൈകാര്യം ചെയ്തവർക്കും മഹർഷിമാരുടെ പദവി ഭാരതീയർ നൽകിയിരുന്നു ചരക മഹർഷി ആയുർവേദ ഗ്രന്ഥം എഴുതിയ ആളാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി അത്യഗഹനമായിട്ട് വിവരിച്ചിരിക്കുന്നത് ശുശ്രുത സംഹിതയിലാണ് അദ്ദേഹത്തിന് എന്താ നമ്മൾ പേര് കൊടുത്തത് ശുശ്രുത മഹർഷി വാഗ്ഭടാചാര്യൻ ആചാര്യ പദവി നമ്മൾ കൊടുത്തു അപ്പോൾ ശാസ്ത്രവും ആത്മീയതയും ഭാരതത്തിൽ സമന്വയിച്ചിരുന്നത് കൊണ്ടാണ് ഈ ധർമ്മം മരിക്കാതെ നിലനിൽക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഭാരതീയ ചിന്താധാരകളെ നഖശിഖാന്തം എതിർക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതീയർ നൽകിയിരുന്നു വേദത്തിനോട് എതിർപ്പുണ്ടെങ്കിൽ വേദത്തെ വിമർശിക്കാൻ ഭാരതീയര് സ്വാതന്ത്ര്യം നൽകിയിരുന്നു ചാർവാക മഹർഷി വേദത്തെ ആത്യശക്തിയായിട്ട് വിമർശിച്ചിട്ടുണ്ട് എത്രയാ വിമർശിച്ചിരിക്കുന്നതെന്ന് കേട്ടാൽ അത്ഭുതം തോന്നും നമുക്ക് എന്നിട്ട് ആ ചാർവാകനെ നമ്മൾ മഹർഷി പദവി നൽകി നമ്മൾ ആദരിച്ചിട്ടുണ്ട് അപ്പോൾ വേദം അവസാനത്തെ വാക്കാണ് എന്ന് പറയുന്നവരുണ്ട് വേദത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്നവർക്കും അപ്രകാരം പറയാനുള്ള സ്വാതന്ത്ര്യം ഭാരതീയർ നൽകിയിരുന്നു വേദം ഒരൊറ്റ ഗ്രന്ഥമായിട്ട് നിലനിന്നില്ല ഋഗ്വേദം മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ മറ്റൊരു രീതിയിൽ അതിനെ വിമർശിക്കാനോ അതിൽ അഡീഷൻസും ഡെലീഷൻസും മോഡിഫിക്കേഷൻസും കറക്ഷൻസും വരുത്താൻ സ്വാതന്ത്ര്യം നൽകിയില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഒരു ഋഗ്വേദം മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ അല്ലേ പകരം എന്താ സംഭവിച്ചത് ഋഗ്വേദത്തിൽ നിന്ന് കുറേ മന്ത്രങ്ങളെടുത്ത് മറ്റു മഹർഷിമാർക്ക് വേറൊരു വേദം രചിക്കണമെന്ന് തോന്നി അത് ചെയ്തോളാൻ പറഞ്ഞു വേറെ കുറേ മഹർഷിക്ക് കലാപരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി ഈ വേദത്തിൻ്റെ മന്ത്രം അത് ഗാന്ധർവ വേദത്തിൻ്റെ അടിസ്ഥാനമായ സമവേദമായി ഭൗതിക ജീവിതത്തിലെ സന്ദേശങ്ങൾ ചേർച്ച് വേറൊരു വേദം എഴുതണമെന്ന് തോന്നി അഥർവ വേദമുണ്ടായി അപ്പോൾ അഡീഷൻസ് കൂട്ടിച്ചേർക്കാനും കുറേ കാര്യങ്ങൾ മാറ്റാനുമുള്ള സ്വാതന്ത്ര്യം ഭാരതീയർ നൽകി ഭാരതീയർ ഒരിക്കലും പറഞ്ഞില്ല ഒരു ഗ്രന്ഥത്തിലൂടെയാണ് സമഗ്രമായ അറിവ് നമുക്ക് നേടേണ്ടത് നമ്മൾ കൊടുക്കേണ്ടതെന്ന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഭാരതീയർ നൽകിയതുകൊണ്ട് നമ്മളുടെ ഗ്രന്ഥങ്ങൾ അനുദിനം വളർന്നുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്നുകൂടി നമ്മൾ സ്വാതന്ത്ര്യം നൽകിയിരുന്നു ഏതിനെയും പരസ്യമായിട്ട് നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിരുന്നു ഈശ്വര വിശ്വാസിയാകാനും നിരീശ്വരവാദിയാകാനുമുള്ള സ്വാതന്ത്ര്യം നമ്മൾ നൽകിയിരുന്നു എന്നാലോചിച്ച് നോക്കുക ശരിക്കും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ചാർവാകൻ രാമായണത്തിൽ ചാർവാകനുണ്ട് മഹാഭാരതത്തിൽ ചാർവാകനുണ്ട് പുരാണങ്ങൾ പതിനെട്ടിലും ചാർവാകനുണ്ട് ദർശനങ്ങളെ വിമർശിക്കുന്ന ചാർവാകനുണ്ട് അപ്പം ചാർവാക മതം എന്ന് പറഞ്ഞാൽ തന്നെ നിരീശ്വരവാദം ഇന്നത്തെ റാഡിക്കലിസം എന്ന് പറയുന്ന മതമാണ് അതിനെ നൂറ് ശതമാനവും നമ്മൾ അംഗീകരിച്ചിരുന്നു ഒരു തരത്തിലും അതിനെ നിഷേധിച്ചിരുന്നില്ല രാമായണം മുഴുവനും വായിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും എവിടെയെല്ലാം ചാർവാകന്മാർ അവരുടെ അഭിപ്രായം പറയുന്നുണ്ടോ അത് മുഴുവനും വാൽമീകി പ്രത്യേകം എഴുതിയിട്ടുണ്ട് മഹാഭാരതത്തിൽ എവിടെയെല്ലാം ചാർവാകന്മാർ ധർമ്മത്തിനെതിരെ പറയുന്നുണ്ടോ ആ വീക്ഷണങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് ഏതുപോലെ നമ്മളൊരു കമ്മിറ്റി മീറ്റിംഗ് കൂടുകയാണെങ്കിൽ ആ കമ്മിറ്റിയിൽ പൊതുവേ ഉള്ള അഭിപ്രായത്തിന് വിരുദ്ധമായ അഭിപ്രായം പറയുന്നവരുടെ വരികൾ മിനിറ്റ്സിൽ എഴുതി ചേർക്കുന്നത് പോലെ നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും ചാർവാകന്മാരുടെ അഭിപ്രായങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മൂന്നാമത്തെ കാരണം നാലാമത്തെ കാരണം എന്താണെന്നറിയോ അതാണ് ഏറ്റവും രസകരമായ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയതിന് ശേഷം അതിൻ്റെ അവസാനത്തിലോ മധ്യത്തിലോ തുടക്കത്തിലോ അതിൻ്റെ അവതാരിക എഴുതിയപ്പോഴോ എഴുതിയ മഹർഷി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതെല്ലാം നീ ജീവിതത്തിൽ പകർത്തണമെന്ന് അല്ലെങ്കിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതിലെ ഇന്ന കഥാപാത്രമാണ് നീ ഐഡിയൽ കഥാപാത്രമായിട്ട് മാർഗദർശനത്തിന് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല എന്താ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം മഹാഭാരതം മുഴുവനും വായിച്ചു നോക്കുക ദുര്യോധനനെക്കുറിച്ച് വേദവ്യാസൻ ഒരു വരി പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല ദുര്യോധനനെ മഹാത്മാവ് വീരശൂര പരാക്രമി അതിഗംഭീരമായ തേജസ്സുള്ളവൻ ധൈര്യശാലി എന്നീ പോസിറ്റീവ് അഡ്ജക്റ്റീവ് വാക്കുകളല്ലാതെ ദുര്യോധനനെക്കുറിച്ചോ ശിഖണ്ഡിയെക്കുറിച്ചോ അതല്ല ശകുനിയെക്കുറിച്ചോ എഴുതിയ മഹാഭാരത ഗ്രന്ഥത്തിൽ അവരെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം പോലും നെഗറ്റീവായിട്ട് എഴുതിയിട്ടില്ല അതുപോലെ തന്നെ രാമായണത്തിൽ മന്ദരയെക്കുറിച്ചോ അല്ലെങ്കിൽ കൈകേയിയുടെ ആവശ്യകതയെക്കുറിച്ചോ ഒരിക്കലും വാൽമീകി നെഗറ്റീവായിട്ട് എഴുതിയിട്ടില്ല അതിൻ്റെ അർത്ഥം ഇതാണ് രാമായണം വായിക്കുന്നവരും മഹാഭാരതം വായിക്കുന്നവരും അതെഴുതിയ ഋഷിവര്യന്മാരുടെ വീക്ഷണത്തിലൂടെ കടന്നുപോയിട്ട് അതിൽ നിന്ന് ഈ രചയിതാവായ മഹർഷി എന്താണോ ഉദ്ദേശിച്ചത് അത് വായനക്കാർ സ്വീകരിക്കണമെന്ന് രചയിതാക്കൾ നിർബന്ധിച്ചിട്ടില്ല സൂചിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഉപദേശിച്ചിട്ടില്ല ഇതിൻ്റെ സന്ദേശം ഏതാണ് നമ്മൾ തന്നെയാണ് വായിച്ച് ശരിയേത് തെറ്റേത് സ്വീകരിക്കേണ്ടതേത് സ്വീകരിക്കാൻ പാടില്ലാത്തതേത് ദേശത്തിനും കാലത്തിനും അനുയോജ്യമായതേത് അനുയോജ്യമല്ലാത്തതേത് എന്ന് വിചിന്തനം ചെയ്യേണ്ട ധർമ്മം അത് പഠിക്കുന്നവർക്കാണ് അതായത് കണ്ണുമടച്ച് ആ പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ ആ അഭിപ്രായങ്ങൾ നൽകുകയേ ചെയ്തിട്ടില്ല അവർ അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം എന്താണ് അത് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് സ്വീകരിക്കാനുള്ള ആ വൈഭവം നമുക്കുണ്ടാകണം എന്ന് ഭാരതീയ ഋഷിവര്യന്മാർ തീരുമാനിച്ചിരുന്നു അതാണ് പ്രധാന കാരണങ്ങൾ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല വേദം എന്ന ഒരു ഗ്രന്ഥം ആത്മീയ ഗ്രന്ഥമായപ്പോൾ ഋഗ്വേദത്തിന് ഉപവേദമായിട്ട് സബ്സിഡിയറി ആയിട്ട് അർത്ഥശാസ്ത്രം കൊടുത്തു അപ്പോൾ ആത്മീയ ഗ്രന്ഥവും ശാസ്ത്രഗ്രന്ഥവും സമന്വയിച്ചു യജുർവേദം എന്ന ആത്മീയ ഗ്രന്ഥം ധനുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥവുമായിട്ട് സമന്വയിക്കണമെന്ന് പറഞ്ഞു ധനുർവേദത്തിൽ എന്താ ഉള്ളത് ദ സയൻസ് ഓഫ് ആർച്ചറി അർത്ഥശാസ്ത്രത്തിൽ എന്താ ഉള്ളത് ദ സയൻസ് ഓഫ് എക്കണോമിക്സ് ഗാന്ധർവവേദം എന്ന് പറയുന്നത് സംഗീതം നൃത്തം നൃത്യങ്ങൾ സംഗീത ഉപകരണങ്ങൾ ഇതെല്ലാം ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി വെലോസിറ്റി ഇവയെല്ലാം ഉപയോഗിച്ച് അനവധി രാഗങ്ങൾ താളങ്ങൾ ഇവയെല്ലാം പല്ലവി ഇതെല്ലാം ഉപയോഗിച്ച് എഴുതിയ ഗാന്ധർവേദം ശുദ്ധ സ്പിരിച്വൽ ആത്മീയ ഗ്രന്ഥമായ സാമവേദത്തിൻ്റെ ഉപവേദമായി ഭാരതീയർ അംഗീകരിച്ചു അഥർവവേദത്തിൻ്റെ ഉപവേദമായിട്ട് ആയുർവേദം അംഗീകരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക ആത്മീയത ഋഗ്വേദത്തിലുണ്ട് എക്കണോമിക്സ് അർത്ഥശാസ്ത്രത്തിലുണ്ട് ഭൗതികതയും ആത്മീയതയും സമന്വയിച്ചു അതുപോലെ യജുർവേദത്തിൽ ആത്മീയതയുണ്ട് ധനുർവേദത്തിൽ സയൻസാണുള്ളത് അത് സമന്വയിച്ചു സംഗീതം എന്ന് പറയുന്നത് സയൻസും അതുപോലെ ആത്മീയതയും ചേർന്നത് അത് സാമവേദത്തിൻ്റെ ഭാഗമായി തീർന്നു അഥർവവേദം ഭൗതികമായ കാര്യങ്ങൾ വിവരിക്കുന്ന ആത്മീയ ഗ്രന്ഥമാണ് അതിൻ്റെ കൂട്ടത്തിൽ ആയുർവേദം എന്ന science of health and science of food ഒരുമിച്ച് ചേർക്കാൻ ഭാരതീയർക്ക് സാധിച്ചു ഇവിടെയും ശാസ്ത്രവും ആത്മീയതയും സമന്വയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് കൂടാതെ ഭാരതത്തിലെ ഏത് ആചാരമെടുത്താലും ആ ആചാരത്തിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ടാവും ഒന്ന് ആത്മീയതയുണ്ടാവും മറ്റൊന്ന് സയൻസ് ഉണ്ടാവും നമ്മൾ വളരെ കാര്യമായിട്ട് പറയാറുണ്ട് മാതൃദേവോഭവ അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ പിതൃദേവോഭവ അച്ഛൻ ഈശ്വര തുല്യനായി തീരട്ടെ അപ്പോൾ അമ്മ എന്ന സ്ത്രീയിൽ സാധാരണ ഭൗതികമായ എല്ലാ വസ്തുതകളും ഇരിക്കുമ്പോഴും ആ അമ്മയിൽ നമുക്ക് ആത്മീയമായ ഈശ്വര തുല്യമായ ഒരു പദവി നൽകി ആരാധിക്കാനുള്ള മനോഭാവം ഉണ്ടാക്കാൻ സാധിച്ചു അമ്മയെ ഈശ്വര തുല്യയാക്കി ഉയർത്താനും അച്ഛനെ ഈശ്വര തുല്യനാക്കി ഉയർത്താനും ആചാര്യനെ അപ്രകാരം ഉയർത്താനും അതുപോലെ തന്നെ അതിഥിയെ ഈശ്വര തുല്യനാക്കാനും ഭാരതീയർക്ക് സാധിച്ചത് ആത്മീയതയും ശാസ്ത്രവും സമന്വയിക്കുന്നത് കൊണ്ടാണ് വീട് നിർമ്മിക്കുന്ന വേളയിൽ ഭൂമി പൂജ നടത്താറുണ്ട് നമ്മൾ അത് ആത്മീയത വീട് നിർമ്മാണം സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഒരു വലിയ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ആ ക്ഷേത്രത്തിലെ സിവിൽ എഞ്ചിനീയറിംഗ് മാർവല് നോക്കുക അതേ സമയത്ത് ക്ഷേത്രത്തിനകത്തെ ആത്മീയത നമുക്ക് കാണാൻ സാധിക്കും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ട് സമയം നോക്കിയാൽ ചെയ്യുക രാഹുകാലം നോക്കിയാൽ ചെയ്യുക അല്ലെങ്കിൽ ദിവസം നോക്കി ചെയ്യുന്നു ശനിയാഴ്ച ചെയ്യാൻ പാടില്ല വെള്ളിയാഴ്ച ചെയ്യാൻ പാടില്ല ഞായറാഴ്ചയാണ് ചെയ്യേണ്ടത് ഇന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങരുത് ഈ സമയം എന്ന പാരാമീറ്റർ ഭാരതത്തിൽ ഉണ്ടായത് എവിടെ നിന്നാണ് എല്ലാ ഗ്രഹങ്ങളുടെയും റൊട്ടേഷനും റവല്യൂഷനും ചേർത്ത് അസ്ട്രോണമിക്കൽ പാരാമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയർ എല്ലാ സമയവും കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ അസ്ട്രോണമി എന്ന പ്യുവർ സയൻസ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച പ്യുവർ മാത്തമാറ്റിക്സ് നാം ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളിലെ പ്യുവറായിട്ടുള്ള ആത്മീയത ഇവിടെയും നമുക്ക് ശാസ്ത്രവും ആത്മീയതയും സമന്വയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആ വേദം എന്ന ഗ്രന്ഥത്തിൽ ഉപവേദങ്ങൾ വന്നതുപോലെ വേദം എന്ന ഗ്രന്ഥത്തിനോട് ചേർത്ത് വേദത്തിലെ സംസ്കൃതം എങ്ങനെയുള്ള ഭാഷയാണ് എന്ന് വിവരിക്കാൻ ശിക്ഷാഗ്രന്ഥങ്ങളുണ്ടായി വേദത്തിലെ സംസ്കൃത പദങ്ങൾ എങ്ങനെ ഉത്ഭവിച്ചു എന്നറിയാൻ നിരുക്ത ഗ്രന്ഥങ്ങളുണ്ടായി വേദത്തിലെ സംസ്കൃതത്തിൻ്റെ ഗ്രാമർ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് വ്യാകരണ ഗ്രന്ഥങ്ങളുണ്ടായി വേദത്തിലെ മന്ത്രങ്ങൾ എഴുതിയിരിക്കുന്ന കവിതകളുടെ നിയമങ്ങൾ ഋക്കുകളുടെ നിയമം അതെങ്ങനെ ഉണ്ടായി എന്നറിയാൻ വേണ്ടി ഛന്ദശാസ്ത്രമുണ്ടായി എത്ര ഉജ്ജ്വലമായൊരു എക്സ്പ്ലനേഷനാണത് നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണ് ശിക്ഷാഗ്രന്ഥങ്ങൾ എന്താണെന്ന് കേട്ടിട്ടില്ല ഛന്ദശാസ്ത്രം എന്താണെന്ന് നമ്മൾ കേട്ടിട്ടില്ല നിരുക്തം എന്താണെന്ന് നമ്മൾ കേട്ടിട്ടില്ല വ്യാകരണം എന്താണെന്ന് കേട്ടിട്ടില്ല എന്നാലോചിച്ച് നോക്കാം സംസ്കൃതത്തിലെ വ്യാകരണം അത് തന്നെയാണ് ജർമ്മൻ ഭാഷയിലേക്ക് നിരത്തിരിക്കുന്നത് ആ സംസ്കൃതത്തിലെ വ്യാകരണം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേദമന്ത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വ്യാകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്കൃതത്തിൻ്റെ വ്യാകരണം സംസ്കൃതത്തിലെ വ്യാകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരത ഭാഷകളിലെ വ്യാകരണം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സംസ്കൃതത്തിലെ പദങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് അത് നിരുക്തത്തിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ സമുദ്രം എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത് സമാത് ദ്രവതേ ആപഹ ഇതി സമുദ്ര തുല്യ അളവിൽ എന്നും വെള്ളമുള്ളതേതോ അതാണ് സമുദ്രം അതാണ് നിരുക്തം ഹൃദയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഹൃ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക ദ എന്ന് പറഞ്ഞാൽ കൊടുക്കുക അയം എന്ന് പറഞ്ഞാൽ സർക്കുലേറ്റ് ചെയ്യിക്കുക ആഹരതി ഇതി ഹൃ ദദാതി ഇതി ദ അയതി ഇതി അയം ഹൃദയം അപ്പോൾ രക്തം സ്വീകരിക്കുകയും രക്തം കൊടുക്കുകയും രക്തത്തെ കറക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഹൃദയം എന്ന വാക്കുണ്ടായത് അപ്പോൾ വില്യം ഹാർവി ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിക്കുന്നതിന് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ഹൃദയത്തെക്കുറിച്ച് ചരക മഹർഷി പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ ഒരു നാലായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയം എന്ന വാക്ക് ഋഗ്വേദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഹൃദയം എന്ന വാക്ക് ഉണ്ടായത് നിരുക്തത്തിൽ നിന്നാണ് ഇപ്പോൾ മലയാള ഭാഷയായാലും അതുപോലെ കർണാടക കന്നഡ ഭാഷയായാലും ആന്ധ്രയിലെ ഭാഷയാണെങ്കിലും ഭാഷ ശുദ്ധീകരിക്കുന്നത് മുഴുവനും സംസ്കൃതം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്കറിയാമില്ലേ ചില മലയാള വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് വാക്കുകൾ മാറ്റാൻ ശ്രമിച്ചതിൻ്റെ പരിണതഫലം സോപ്പ് എന്ന വാക്കിന് എന്താ മലയാളം കുറേ അധികം നോക്കി പലരും ഒരു പിടുത്തവും കിട്ടിയില്ല അപ്പോൾ പിന്നെ സോപ്പിന് മലയാളം ഉണ്ടാക്കി എന്താ മലയാളം ഉണ്ടാക്കിയത് മലിന നിവാരണ പദയോൽപാദന പിണ്ടം അതിലൊരൊറ്റ മലയാള വാക്ക് പോലുമില്ല ഒക്കെ സംസ്കൃത വാക്കാവുള്ളത് അതുപോലെ തന്നെ സ്വിച്ച് എങ്ങനെയാണ് മലയാളം ഉണ്ടാക്കിയത് വൈദ്യുത ഗമന ആഗമന നിയന്ത്രണ യന്ത്രം ഇത് പറയാൻ രണ്ട് മണിക്കൂർ എടുക്കും എന്നാലും അതിലൊരൊറ്റ മലയാള വാക്ക് പോലും ലക്ക സംസ്കൃത വാക്കാണ് പദാക്രാന്ത ചലന ദ്വിചക്ര ശകടം അതാണ് സൈക്കിള് അതിൽ മലയാള വാക്കില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് ആ സംസ്കൃത ഭാഷയിലെ പദങ്ങളുടെ ഉത്ഭവം എന്ന ശാസ്ത്രമുണ്ടായത് വേദത്തിൽ നിന്നാണ് ഇനി നമുക്ക് വീണ്ടും തിരിച്ചു വരാം ഭാരതീയ പൈതൃകം ഇത്രയും കാലം നിലനിൽക്കാനും ഇന്ന് അസാധാരണമാം വിധം ലോകജനത സ്വീകരിക്കാനും കാരണം അത് ഒരു വേദ ഗ്രന്ഥ സമാഹാരത്തിൽ നിന്ന് ഒരു വേദഗ്രന്ഥമല്ല ഋഗ്വേദത്തിന് ഇരുപത്തഞ്ച് ശാഖ യജുർവേദത്തിന് നൂറ്റെട്ട് ശാഖ സാമവേദത്തിന് ആയിരം ശാഖ അഥർവവേദത്തിന് അൻപത് ശാഖ ഇത്രയും വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാഷാശാസ്ത്രം മുഴുവനും ഉണ്ടായത് the science of languages linguistic മുഴുവനുണ്ടായത് വേദ മന്ത്രങ്ങളുടെ പദങ്ങളുടെ ഗ്രാമറുകളുടെ ഉത്ഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതേ വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷം എസ്ട്രോണമി മാത്തമാറ്റിക്സ് അതുപോലെ എസ്ട്രോളജിക്കൽ പാർട്ട് ഉണ്ടായത് അതേ വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൽപ്പശാസ്ത്രമുണ്ടായത് ധർമ്മശാസ്ത്രമുണ്ടായത് അതുപോലെ തന്നെ ഗൃഹ്യശാസ്ത്രമുണ്ടായത് അതുപോലെ തന്നെ പിതൃമേധസൂത്രം ശുൽഭസൂത്രമുണ്ടായത് എന്താ ഇതിൻ്റെ സന്ദേശം ഒരു സെറ്റ് ഓഫ് ലിറ്ററേച്ചർ വേദം എന്ന ഗ്രന്ഥം ഒരിക്കൽ എഴുതി അത് അതേപോലെ നിലനിന്നില്ല അത് കൂടുതൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് വ്യാപിച്ചു ആ വേദങ്ങൾ ഉപയോഗിച്ച് യാഗകർമ്മങ്ങൾ നടത്തുന്ന ബ്രാഹ്മണങ്ങളുണ്ടായി ആ വേദത്തിൻ്റെയും ബ്രാഹ്മണങ്ങളുടെയും ആരണ്യകങ്ങളുടെയും സന്ദേശങ്ങൾ ഉപയോഗിച്ച് തത്വശാസ്ത്രം ഫിലോസഫിയും സൈക്കോളജിയും അടങ്ങുന്ന ഉപനിഷത്തുക്കളുണ്ടായി അപ്പോൾ ഒരു വേദവൃക്ഷം അതിൽ നിന്ന് ശാഖോപശാഖകൾ അതിൽ നിന്ന് ഇലകൾ അതിൽ നിന്ന് പൂക്കൾ അതിൽ നിന്ന് കായ്കൾ ആ കായ്കളിൽ നിന്ന് പഴങ്ങൾ പഴങ്ങൾക്കകത്തുള്ള വിത്തുകൾ അതിൽ നിന്ന് പൂമ്പൊടി അത് കഴിഞ്ഞ് തടി അതിൻ്റെ വേര് ഇങ്ങനെ ഒരൊറ്റ വൃക്ഷമായ വേദത്തിൽ നിന്ന് പല പല അറിവിൻ്റെ ഘടകങ്ങൾ ശാഖകളുണ്ടായി അതുകൊണ്ട് വേദവൃക്ഷം എന്ന് പറയുന്നതിലും തെറ്റില്ല ഒരു ഗ്രന്ഥം എഴുതി ഭാരതീയർ അവസാനിപ്പിച്ചില്ല ആ ഗ്രന്ഥത്തെ സ്രോതസ്സാക്കി മറ്റെല്ലാ അറിവുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്ഭവിക്കാൻ അവസരം നൽകി ഏതുപോലെ അഡീഷൻസും ഡെലീഷൻസും മോഡിഫിക്കേഷൻസും കറക്ഷൻസും കൊടുത്ത് എല്ലാവിധത്തിലും നിഷേധിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിഷേധിക്കാൻ അവസരം നൽകി സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്വീകരിക്കാൻ അവസരം നൽകിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ തം ബാഹുഭ്യാം ദമാതിസമ്പദത്രൈ ധ്യാവാ പൃഥിവീ ജനയൻ ലോകം മുഴുവനും കണ്ണുകളും ലോകം മുഴുവനും മസ്തിഷ്കവും ലോകം മുഴുവനും കൈകളും ലോകം മുഴുവനും കാലുകളും ഉപയോഗിച്ച് അന്വേഷിച്ച് ശിക്ഷാസഖിപ്യഹിസ്വതാവ സ്വയം യജസ്വ ധന്വം പ്രധാന മറ്റുള്ളവരുമായി ചേർന്ന് നിരന്തരം ബുദ്ധി ഉപയോഗിച്ച് പഠിച്ച് വിശകലനം ചെയ്ത് സ്വയം ഉയരുക ഇതാണ് ഭാരതത്തിലെ വേദമന്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അറിവിൻ്റെ കൂമ്പാരമായ ഒരു രാഷ്ട്രം എല്ലാവർക്കും അനുയോജ്യമായ അറിവുള്ള ഒരു രാഷ്ട്രമായതുകൊണ്ട് ഈ രാഷ്ട്രം മരിച്ചില്ല ഈ സംസ്കാരം തളർന്നില്ല ഈ ധർമ്മം നശിച്ചില്ല ഇത് പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി വീണ്ടും നമുക്ക് നാളെ കാണാം എൻ്റെ വിനീത പ്രണാമം നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിനീത പ്രണാമം ഭാരതീയ ചിന്താധാരകളുടെ വിവിധ വശങ്ങളെക്കുറിച്ചും സന്ദേശങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭാരതീയ പൈതൃകം എത്രയാ ഉള്ളത് ഒരു ചെറിയ കഥ പറയാറുണ്ട് വേദത്തിലുള്ള കഥയാണത് സാധാരണ വേദത്തിൽ കഥ വരാറില്ല ഈ ഇതൊരു കഥയാണ് വേദത്തിലുള്ളത് ഭരദ്വാജ മഹർഷി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മാവിനോട് പറഞ്ഞു അത്രേ ഒരു രണ്ട് ജന്മവും കൂടി എനിക്ക് വേണമെന്ന് അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു ഇപ്പോൾ ഉള്ളതടക്കം മൂന്ന് ജന്മമാണല്ലേ ഉദ്ദേശിച്ചതെന്ന് ഭരദ്വാജൻ പറഞ്ഞു അതെയെന്ന് അവിടെ നിന്ന ഭരദ്വാജനോട് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ജന്മം നിനക്ക് വേണ്ടത് അപ്പോൾ ഭാരതത്തിലെ വേദഗ്രന്ഥങ്ങളും പൈതൃക ഗ്രന്ഥങ്ങളും പഠിച്ച് വ്യാഖ്യാനം എഴുതാനാണ് എനിക്ക് മൂന്ന് ജന്മം വേണ്ടത് ഉടനെ ബ്രഹ്മാവ് പറഞ്ഞു അത്രേ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക അപ്പോൾ ഭരദ്വാജ മഹർഷി നിന്ന സ്ഥലത്ത് നിന്ന് നൂറ്റൻപത് ഡിഗ്രി തിരിഞ്ഞ് പുറകോട്ട് നോക്കി ഭരദ്വാജനറിയാൻ അറിയാൻ പുറകിൽ എന്താണെന്ന് മൂന്ന് വലിയ പർവ്വതങ്ങളാണ് അത് ഭരദ്വാജൻ തിരിച്ച് ബ്രഹ്മാവിനോട് പറഞ്ഞു മൂന്ന് പർവ്വതങ്ങളുണ്ട് പ്രജാപതി എന്താണ് അങ്ങ് ഉദ്ദേശിച്ചത് നീ ചെന്ന് അവിടെ ചെന്ന് മൂന്ന് പിടി മണ്ണ് കൊണ്ടുവരിക ശരി ഓരോ പർവ്വതത്തിൽ നിന്ന് മണ്ണ് കൊണ്ടുവരിക അദ്ദേഹം അവിടെ ചെന്ന് മൂന്ന് പിടി മണ്ണ് കൊണ്ടുവന്ന് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ വെച്ചു ബ്രഹ്മാവ് പറഞ്ഞു ഇനി നീ കൊണ്ടുവന്ന് വെച്ച ഓരോ പിടി മണ്ണിലേക്ക് നോക്കുക എന്നിട്ട് തിരിച്ച് പർവ്വതത്തിലേക്ക് നോക്കുക ഭരദ്വാജൻ അപ്രകാരം തന്നെ ചെയ്തു ഇത് വേദമന്ത്രത്തിലൂടെ പറയുന്ന ഒരു വരിയാണത് ഞാൻ അതിൻ്റെ മലയാളം പറയുന്നതെന്ന് മാത്രം ഇതിന് ശ്രുതിയോടുകൂടിയാണ് പറയുക വെറുതെ പുരാണങ്ങൾ പറയുന്ന മാതിരി പറയല്ല വളരെ ഭംഗിയായുള്ള ശ്രുതിയോടുകൂടിയാണ് പറയുക എന്നിട്ട് ഭരദ്വാജൻ അപ്രകാരം കൊണ്ടുവന്ന് വെച്ച മണ്ണിൻ്റെ പിടിയിൽ നോക്കി അതേപോലെ പർവ്വതത്തിലേക്ക് നോക്കി എന്നിട്ട് ബ്രഹ്മാവിനോട് ചോദിച്ചു അവിടെ നിന്ന് എന്താണ് ഇനി കൽപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നിൻ്റെ കയ്യിലുള്ള ആകെ അറിവ് ഈ ജന്മത്തിൽ നിനക്ക് നേടാൻ സാധിച്ച അറിവ് ഒരു പിടി മണ്ണിൻ്റെ അത്രയുമാണ് ഇനി മൂന്ന് ജന്മം നിനക്ക് കിട്ടിയാൽ മൂന്ന് പിടി മണ്ണിൻ്റെ അത്രയും അറിവേ നിനക്ക് ലഭിച്ചിട്ടുള്ളൂ നിനക്കറിയാനുള്ളത് ആ പുറകിൽ നോക്കിയാൽ ആ മലയിൽ കാണുന്ന ആ മലയിൽ എത്ര മണ്ണുണ്ടോ അത്രയുമാണ് നിനക്ക് അറിയാനുള്ളത് ഇനി എത്ര ജന്മം നിനക്ക് വേണം എന്ന് ചോദിച്ചോളുക ഉടനെ ഭരദ്വാജൻ മറുപടി പറഞ്ഞു ഇനി എനിക്ക് ഒരു ജന്മവും വേണ്ട ഈ ജന്മം മാത്രം മതിയെന്ന് അതായത് എത്ര ജന്മം കിട്ടിയാലും പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഭാരതത്തിൻ്റെ പൈതൃകം ഇതൊരിക്കലും ഒരു അതിശയോക്തിയായിട്ടല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങളായി ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ഒരംശം പഠിക്കാൻ ശ്രമിച്ചിട്ട് അതിൻ്റെ ഏഴ് അയൽവക്കത്ത് പോലും എത്തിയിട്ടില്ല ചിലപ്പോൾ ചിലരെന്നോട് പറയാറുണ്ട് അങ്ങക്ക് ഭാരതീയ പൈതൃകത്തിൻ്റെ വളരെയധികം കാര്യങ്ങൾ അറിയാം അങ്ങൊരു പണ്ഡിതനാണ് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനകത്ത് ഉറക്ക ചിരിക്കാറുണ്ട് അപ്പോൾ അവർ ചോദിക്കും എന്താ അങ്ങനെ ചിരിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള അറിവ് എന്ന് പറയുന്നത് അര ബക്കറ്റ് വെള്ളം കടലിൽ നിന്നെടുത്ത് അത് കയ്യിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കടലും കൊണ്ടാണ് പോകുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഒരു ബക്കറ്റിൽ പകുതി ബക്കറ്റ് വെള്ളമെടുത്ത് നടന്നു പോകുന്ന നമ്മളോട് പറയുകയാണ് നിങ്ങൾ കടലും കൊണ്ടാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക ചിരിക്കുകയല്ലാണ്ട് മറ്റൊന്നും സാധ്യമല്ല കടലിൻ്റെ അത്രയും അഗാധമായി കടലിൻ്റെ അത്രയും വിസ്തൃതമായ അറിവിൻ്റെ കൂമ്പാരമുള്ള ഒരു നാടിനകത്ത് നിന്ന് നാട്ടിൽ നിന്ന് എത്ര അറിവ് ശേഖരിക്കാൻ ശ്രമിച്ചാലും അത് ഒരംശമേ ആവുള്ളൂ ഇത് ഭാരതത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏത് തട്ടിൽ നിൽക്കുന്ന വ്യക്തിക്കും അദ്ദേഹം എൽ കെ ജി ലെവലിലാണെങ്കിൽ അത് അഞ്ചാം ക്ലാസ്സിലെ നിലവാരമുള്ള വ്യക്തിയാണെങ്കിൽ അത് പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ അത് എം എ ഡിഗ്രി എന്താ എം എയുടെ ഫുൾ ഫോം മാസ്റ്റർ ഓഫ് അജ്ഞാന എം എ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന ഡിഗ്രിയാണ് എം എ വരെ എത്തുമ്പോൾ നമുക്ക് സാധിക്കുന്നത് അത് കഴിഞ്ഞ് പി എച്ച് ഡിയും ഡി ലിറ്റും എല്ലാം കഴിഞ്ഞവർക്ക് പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അതായത് ഏറ്റവും ചുവട്ടിലുള്ള വിദ്യാഭ്യാസ അറിവ് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നിലവാരമുള്ളവൻ മുതൽക്ക് ഏറ്റവും മുകളിലുള്ള വ്യക്തിക്ക് വരെ പഠിച്ച് ഗവേഷണം നടത്തി വിശകലനം ചെയ്ത് ജീവിതത്തിൽ പകർത്താനോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ എഴുതാനോ സ്വാതന്ത്ര്യമുള്ള നിലവാരത്തിലുള്ള ചിന്താധാരകളുള്ള ഗ്രന്ഥങ്ങളാണ് ഭാരതത്തിലുള്ളത് മനസ്സിലായില്ലല്ലോ അല്ലേ അതായത് ഏറ്റവും ചുവട്ടിലെ വ്യക്തി മുതൽക്ക് ഞാൻ ചുവട്ടിലെന്ന് പറയുമ്പോൾ അറിവ് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നിലവാരത്തെക്കുറിച്ചാണ് ചുവട്ടിലും മുകളിലും എന്ന് പറഞ്ഞത് ഏറ്റവും ലോവർ ഗ്രേഡിലുള്ള വ്യക്തി മുതൽക്ക് ഹയസ്റ്റ് ഗ്രേഡിലുള്ള വ്യക്തികൾ വരെ വായിച്ച് പഠിച്ച് വിശകലനം ചെയ്ത് ജീവിതത്തിൽ പകർത്തി ജീവിതത്തിൽ പകർത്താൻ ഉപദേശിച്ച് വ്യാഖ്യാനം എഴുതാൻ വരെ അവസരമുള്ള അഗാധതയുള്ള പരപ്പുള്ള ഗ്രന്ഥങ്ങളുടെ ഒരു സമാഹാരമാണ് ഭാരതീയ പൈതൃകത്തിൻ്റെ അടിത്തട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ വേദം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേദം പഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് തൃശ്ശൂരിലെ ഒരു പ്രഗത്ഭനായ വേദപണ്ഡിതനുണ്ടായിരുന്നു നിങ്ങളിൽ ചിലർക്ക് അദ്ദേഹത്തിനെ അറിയാം ധാരാളം വേദപണ്ഡിതരിൽ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ് ആരാധ്യനായ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾ ബ്രാഹ്മണരല്ല ഞങ്ങൾക്ക് വേദം പഠിക്കണം അദ്ദേഹം പറഞ്ഞു ഒരു വിഷമവും ഇല്ല ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ് ഫ്രീ ആയിട്ട് ഭക്ഷണം തന്ന് ഒരു ഫീസും വാങ്ങിക്കാതെ എൻ്റെ വീട്ടിൽ പുറത്ത് വേറൊരു വലിയ വീടുണ്ട് അവിടെ താമസിച്ച് പഠിക്കാം വേദം പഠിക്കാൻ പത്ത് അറുപത്തെട്ട് വിദ്യാർത്ഥികൾ വന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പതിനാലായി കുറഞ്ഞു ഒരാഴ്ചയും കൂടി കഴിഞ്ഞപ്പോൾ രണ്ടായി കുറഞ്ഞു പിന്നത്തെ ഒരാഴ്ചയായപ്പോൾ രണ്ട് പേര് പറഞ്ഞു ഞങ്ങൾ ഒന്നില്ലെങ്കിൽ വരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് അവരും പോയി അത്ര എളുപ്പമല്ല വേദം പഠിക്കാൻ എല്ലാവരോടും വേദം പഠിക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ അല്ല അപ്പോൾ വേദം പഠിക്കാൻ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് അത് പഠിക്കാം ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ പഠിച്ച് യാഗങ്ങൾ നടത്താൻ ആഗ്രഹമുള്ളവർക്ക് അത് പഠിക്കാം തത്വശാസ്ത്രങ്ങളുടെ പരമകാഷ്ഠയിലെത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഉപനിഷത്തുക്കൾ പഠിച്ചുകൊണ്ടേയിരിക്കാം ജീവിതാന്ത്യം വരെ എത്തിയാലും നൂറ്റെട്ട് ഉപനിഷത്തുക്കൾ തീരില്ല ആദ്യത്തെ പത്ത് ഉപനിഷത്തുക്കൾ പോലും പഠിക്കാൻ സാധ്യമല്ല എങ്കിലും അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയാവാം ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറയേണ്ടായി ഭാഷാശാസ്ത്രം അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജർമ്മനിയിലെ ഷ്നീഡർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ അഷ്ടാധ്യായി മൊത്തം പഠിച്ച് അദ്ദേഹം പറഞ്ഞു ഇനിയൊരു പത്ത് ജന്മങ്ങൾ പഠിച്ചാലും ഈ പത്ത് ജന്മം പഠിച്ചാലും പാണിനി എഴുതിയ മഹാഭാഷ്യമെന്ന അഷ്ടാധ്യായി പഠിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത്ര ഗഹനമായ വ്യാകരണം പഠിക്കണമെന്നുള്ളവർ അതാവാം ഭാഷയുടെ തുടക്കം പഠിക്കണമെന്നുള്ളവർക്ക് അതാകാം ജ്യോതിശാസ്ത്രത്തിൽ മാത്തമാറ്റിക്സിൻ്റെ തിയറങ്ങൾ പഠിക്കണമെന്നുള്ളവർക്ക് അതാകാം അസ്ട്രോണമി പഠിക്കണമെന്നുള്ളവർക്ക് ആചാരങ്ങൾ പഠിക്കണമെന്നുള്ളവർക്ക് ഇന്ത്യൻ പീനൽ കോഡ് മാതിരി ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കണമെന്നുള്ളവർക്ക് അതുമുണ്ട് ഈ നാട്ടിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ Pakistan administrative service Indian administrative സർവീസിനെയാണ് ഐ എ എസ് എന്ന് പറയുക പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് എന്താ പറയുക പി എ എസ് അതിൻ്റെ കമ്പൽസറി സബ്ജക്റ്റാണ് ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം അപ്പോൾ എക്കണോമിക്സ് രാജ്യ ഭരണതന്ത്രം എങ്ങനെ വേണം എന്ന് വിവരിക്കുന്ന ഇരുപത്തിമൂന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അർത്ഥശാസ്ത്രം നിങ്ങൾ ഒരിക്കൽ വായിച്ചാൽ അത്ഭുത സ്തബ്ധരാകുമെന്നുള്ളതിന് സംശയമില്ല അത് പഠിക്കണമെന്നുള്ളവർക്ക് അതാവാം യുദ്ധനീതി പഠിച്ച് ഭാരതത്തിൻ്റെ ബോർഡറിൽ ചെന്ന് രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന യോദ്ധാവാകണമെന്നുള്ളവർക്ക് അതിനവസരമുണ്ട് സംഗീതം പഠിച്ച് ആരാധ്യനായ യേശുദാസിനെ പോലെയോ ബാലമുരളീകൃഷ്ണയെ പോലെ ആകണമെന്നുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആയുർവേദം പഠിച്ച് നല്ല ഒരു ആകണം എന്നുള്ളവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് സ്ഥാപത്യവേദം പഠിച്ച നല്ലൊരു സിവിൽ എഞ്ചിനീയർ ആക ആകണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതൊന്നുമല്ല ഒരു ഒറ്റമുണ്ടുമുടുത്ത് ഒരു തോർത്തമുണ്ട് രണ്ടാം മുണ്ടായിട്ട് തോളത്തിട്ട് നമ്മുടെ ദർശനങ്ങളാണ് പഠിക്കാൻ ആഗ്രഹമുള്ളത് മറ്റുള്ളതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്ന വ്യക്തിക്ക് ദർശനങ്ങൾ പഠിക്കാം യോഗ ദർശനം പഠിക്കാം അല്ലെങ്കിൽ സാങ്ക്യദർശനം പഠിക്കാം മീമാംസാ ദർശനം പഠിക്കാം പൂർവമീമാംസാ ദർശനം പഠിക്കാം വൈശേഷികം പഠിക്കണം എന്നുള്ളവർക്ക് അതുകൊണ്ട് എല്ലാം പരസ്പര പൂരകങ്ങളായ ദ്വൈതവും അദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഉൾപ്പെടെയുള്ള ദർശനങ്ങൾ പഠിക്കണം എന്നുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് ഇത്രയും ഗഹനമായ ഒന്നും പഠിക്കാനുള്ള മൂടില്ല എൻ്റെ നിലവാരമനുസരിച്ച് കഥ വായിക്കാനേ എനിക്ക് പറ്റുള്ളൂ കഥ കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് തോന്നുന്നവർക്ക് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ വംശ ആവലി വിവരിക്കുന്ന കാര്യങ്ങൾ മന്വന്തരങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കാര്യങ്ങൾ ആത്മീയ ആചാരങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചേർത്ത കഥകളും ചരിതങ്ങളും ചരിത്രങ്ങളും ജിയോഗ്രഫിയും അതുപോലെ തന്നെ കാലഘട്ടവും വിവരിക്കുന്ന പുരാണങ്ങളാണ് വായിക്കാൻ ആഗ്രഹമെങ്കിൽ ഭാഗവത പുരാണം വായിക്കാം മിക്കവാറും നിങ്ങൾക്കറിയാം ഭാഗവത സപ്താഹം നിരന്തരം ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ധാരാളം പേര് കേൾക്കാൻ വരാറുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭാഗവതം കേൾക്കാൻ വരുന്നത് എത്ര മണിക്കാണെന്നറിയാമല്ലോ പന്ത്രണ്ടരയ്ക്കും ഒന്നരയ്ക്കും ഇടയ്ക്ക് കാരണം ആ സമയത്താണ് അന്നദാനം ഉള്ളത് അപ്പോൾ പുരാണങ്ങൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയാവാം ഇതൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് ഗവേഷണം നടത്തണം ഭാരത ചരിത്രത്തിൽ അങ്ങനെയാണെങ്കിൽ രാമായണം എന്ന ഇതിഹാസം ആദികാവ്യമാവാം അതുപോലെ തന്നെ മഹാഭാരതം പഠിക്കണമെങ്കിൽ അതാവാം ഇതിലൊന്നിലും എനിക്ക് താല്പര്യമില്ല എനിക്ക് ഭാരതീയ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട ഡാൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഥകളി അല്ലെങ്കിൽ കുച്ചിപ്പുടി മണിപ്പുരി ഇത് വേണമെങ്കിലും ഇതേ കഥാപാത്രത്തിനെ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ സാധിക്കും എത്രയെല്ലാം പ്രത്യേകതകളായി ഇവിടെ നോക്കുക ഉണ്ണികൃഷ്ണൻ എന്ന ആ കൺസെപ്റ്റിൽ നിന്ന് എത്രയെത്ര കവിതകൾ എത്രയെത്ര പാട്ടുകൾ എത്രയെത്ര ഡാൻസുകൾ എത്രയെത്ര തരത്തിലുള്ള കലകളാണ് കൃഷ്ണൻ എന്ന ഒരു കഥാപാത്രത്തിൽ നിന്നുണ്ടായതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കൃഷ്ണനാട്ടം കഥകളി എന്ന് പറയാം ദുര്യോധന വധം അതുണ്ട് അതുപോലെ തന്നെ ശ്രീരാമായണത്തിൽ നിന്നുണ്ടായ കഥകളികൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുക ഗ്രന്ഥങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം ഗ്രന്ഥങ്ങളെ വിശകലനം ചെയ്യുക അതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കുക ഇങ്ങനെ ഒരു മനുഷ്യ ജന്മം സന്തോഷത്തോടു കൂടി കഴിക്കാൻ ആഗ്രഹമുള്ള വ്യക്തിക്ക് ഈ നാടിൻ്റെ പൈതൃകത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അതിഗംഭീരമായ ശാസ്ത്രമാണ് പഠിക്കാൻ ആഗ്രഹമുള്ളതെങ്കിൽ ഈ നാട്ടിലെ ജ്യോതിശാസ്ത്രം ഒന്ന് നോക്കുക ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് കോപ്പർനിക്കസ് അല്ല കെപ്ലെയർ അല്ല ഗലീലിയോ അല്ല ടൈക്കോബ്രാഹി അല്ല ന്യൂട്ടൺ അല്ല മെഗല്ലൻ അല്ല നമ്മുടെ ആൾക്കാരാ കണ്ടുപിടിച്ചിരിക്കുന്നത് മൃത് ജല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത പയ്യുടെ വില പയ്യ എന്നുള്ളത് കേട്ട് കാണും ഇല്ലേ നിങ്ങൾ മൂന്ന് പോയിൻ്റ് ഒന്ന് നാല് നമ്മളാ കണ്ടുപിടിച്ചത് ചതുരധികം ശതമഷ്ടഗുണം ദ്വാഷഷ്ടിസ്തദാ സഹസ്രാണാം അയുധദ്വയ വിഷ്കംബസ്യ ആസന്നു സാവൃത്ത പരിണാഹ ഇത്ര ഭംഗിയായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് sine theta cos theta tan theta secant theta cosecant theta cotangent theta അതിഗഹനമായ മാത്തമാറ്റിക്സാണ് ഇതുപയോഗിച്ച് ലോകത്തിൽ ആദ്യമായിട്ട് തീറം എഴുതിയത് പാലക്കാടുകാരനായ പുതുമന സോമയാജിയാണ് ചാപാച്ചതോപി തദ്വത് ചാപാഹതദ്വ്യാധിഹതത്രിമൗർവ്യ ലബ്ധാനി യുഗ്മാനി ബലാന്യദോദശ്ചാപാദയുഗ്മാനി ച വിസ്തരാർത്ഥാത് ചോപര്യുപരിത്യജേത് തച്ഛേഷൗ ഭുജാ കോടിഗുണൗ ഭവേദാം ഇത്രയും കാര്യങ്ങൾ എന്തിനാ ഇപ്പോൾ പറഞ്ഞത് ആത്മീയതയുടെ രാഷ്ട്രമായ ഭാരതത്തിൽ ഒരു ഗ്രന്ഥമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ എല്ലാവരും അത് തന്നെ പഠിക്കേണ്ടി വരുമായിരുന്നു അത് ഏത് നിലവാരത്തിലുള്ളവർക്കും ഒരു ഗ്രന്ഥം പഠിക്കേണ്ടി വരുമായിരുന്നു പക്ഷെ ഇന്ന് ഭാരതീയ ചിന്താധാരകൾ മരിക്കാതെ നശിക്കാതെ മണ്ണടിഞ്ഞു പോകാതെ ആയിരം വർഷത്തെ വിദേശാക്രമണത്തിന് ശേഷവും നിലനിൽക്കാൻ കാരണം ഓരോ വ്യക്തിക്കും അവനവൻ്റെ താല്പര്യമനുസരിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും അതുപോലെ പ്രചരിപ്പിക്കാനുമുള്ള അറിവുകൾ ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആ അറിവുകളെ അനുദിനം സമ്പുഷ്ടമാക്കാൻ സമൃദ്ധമാക്കാനുള്ള സ്വാതന്ത്ര്യവും ഭാരതീയർ നൽകിയിരുന്നു അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ അറിവുകൾ ഉണ്ടായാൽ മാത്രം പോരാ കാലക്രമത്തിൽ ആ അറിവുകളെല്ലാം മണ്ണടിഞ്ഞു പോകും കാലത്തിൻ്റെ കരാളഹസ്തങ്ങൾ കൊണ്ട് അവയെല്ലാം തൂത്ത് മാറ്റപ്പെടും അങ്ങനെ മാറ്റപ്പെടാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതിന് സ്പൂണർ എന്ന ഇംഗ്ലീഷുകാരൻ ഒരു മറുപടി നൽകിയിട്ടുണ്ട് നിങ്ങൾ ഒരു മുറി തുറക്കാൻ താക്കോല് നിരന്തരം ഉപയോഗിച്ചില്ലെങ്കിൽ രണ്ട് കാര്യം സംഭവിക്കും എന്താണ് ആ മുറിയിലേക്ക് കടക്കേണ്ട വാതിലിൻ്റെ പൂട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ആ താക്കോല് തുരുമ്പ് പിടിക്കും മാത്രമല്ല ആ മുറിയിൽ നിറച്ച് ഉണ്ടാവും അപ്പോൾ ഭാരതീയ പൈതൃകത്തിൻ്റെ അറിവുകൾ ഗ്രന്ഥങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു എങ്കിൽ അതെന്നേ മാറാല്ല പിടിച്ചു പോകുമായിരുന്നു എന്നേ തുരുമ്പ് പിടിച്ചു പോകുമായിരുന്നു അതേ സമയത്ത് ഇന്നും അത് നിലനിൽക്കാൻ കാരണം ജീവിതത്തിൽ പലരും പകർത്താൻ കാരണം അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാൻ കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമയും നാടകങ്ങളും ബാലയും അതുപോലെ തന്നെയുള്ള കലാരൂപങ്ങളും അതുപോലെ തന്നെയുള്ള കായിക രൂപങ്ങളും എല്ലാം ഉണ്ടാകാൻ കാരണം ആ ചിന്താധാരകൾ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഗവേഷണം നടത്തുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും ഉൾക്കൊള്ളിക്കുന്നവരും ഇന്നും ഈ നാട്ടിലും മറുനാട്ടിലുമുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ലോക ജനതയ്ക്ക് ഭാരതം നൽകിയ അറിവ് ഒരു പുസ്തകത്തിൽ ഒതുങ്ങാതെ അവനവനിഷ്ടമുള്ള താല്പര്യത്തിലൂടെ പോകാനാവശ്യമായ അത്രയും വിവിധോദ്ദേശങ്ങളായ ഗ്രന്ഥങ്ങൾ ത്യജിച്ച് മറ്റുള്ളവർക്ക് സ്വർണത്താമ്പാളത്തിൽ വെച്ച് വരുന്ന തലമുറയ്ക്ക് പഠിക്കാൻ ആവശ്യമായ രീതിയിൽ നൽകാൻ വേണ്ടി ഭാരതീയ ഋഷിവര്യന്മാരുണ്ടാക്കി വെച്ച് അനുദിനം അവയുടെ അനേകം പകർപ്പുകളുണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥിക്ക് താളിയോല ഗ്രന്ഥവും ദക്ഷിണയും അത് ദാനമായി കൊടുത്ത് ഭാരതത്തിലെമ്പാടും അത് പ്രചരിപ്പിച്ചു ഹരിയാനയിലോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് മോഹൻജോദാരോയിലോ സരസ്വതി നദീതടത്തിലോ രചിക്കപ്പെട്ട വേദം എങ്ങനെ കന്യാകുമാരിയിലേക്ക് വന്നു എങ്ങനെ ത്രിപുരയിലേക്ക് പോയി എങ്ങനെ ഗുജറാത്തിലേക്ക് വന്നു ഇതിങ്ങനെ പ്രചരിക്കാനുള്ള പ്രചരിപ്പിക്കാനുള്ള അതിൻ്റെ കോപ്പികൾ എടുക്കാനുള്ള ശിഷ്യന്മാർക്ക് അക്ഷരത്തെറ്റ് വരാതെ താളിയോല ഗ്രന്ഥങ്ങളിലേക്ക് പകർത്താനുള്ള സാങ്കേതിക വിദ്യയും അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ദേശത്തിൽ നിന്ന് ദേശത്തിലേക്ക് ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് പ്രചരിപ്പിക്കാനുള്ള ആ മാർഗവും ഭാരതീയ ഋഷിവര്യന്മാർ കണ്ടുപിടിച്ചിരുന്നു അല്ലായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ഭാരതീയ ഗ്രന്ഥങ്ങൾ നിലനിൽക്കുമായിരുന്നില്ല ലോകത്തിന് ഇന്ന് ആവശ്യമായ അത്രയും ലഭ്യമാകുന്ന വിധത്തിൽ അവ നിലനിൽക്കുമായിരുന്നില്ല അത് ഇന്ന് മാക്സ്മുള്ളറെ പോലെയുള്ളവർ അതുപോലെ ആയിരക്കണക്കിന് ഇംഗ്ലീഷുകാർ അതിൻ്റെ മുമ്പിൽ വന്ന് ഇംഗ്ലീഷുകാരുടെ ഭരണകാലത്തെ നൂറ്റി എൺപത് വർഷം അവർ ഇത് വിശകലനം ചെയ്ത് അതിനെതിരെ എഴുതുകയും അതേപോലെ എഴുതുകയും അതിനനുകൂലമായിട്ടെല്ലാം എഴുതുകയും ചെയ്തിട്ടും അത് നശിച്ചില്ല പകരം ഭാരതത്തിൻ്റെ അതിർത്തികൾ കടന്ന് ലോകമെമ്പാടുമുള്ള സ്ഥലത്തേക്ക് അതെത്തി കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി ഓഫീസറെ കാണാൻ അമേരിക്കയിൽ വെച്ചൊരു അവസരം കിട്ടി ഞാൻ അദ്ദേഹത്തിനോട് തമാശയിൽ ചോദിച്ചു ഒരു സ്റ്റാൻഡേർഡ് ചോദ്യമൊന്നുമല്ല ഒരു ഓർഡിനറി ചോദ്യം അങ്ങയുടെ ലൈബ്രറിയിൽ ഏറ്റവും ഏറ്റവും അധികം കോപ്പികൾ ഏത് പുസ്തകത്തിൻ്റേതാണ് ഉള്ളത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിലെ ചീഫ് എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ അവിടെ ഋഗ്വേദത്തിൻ്റെ കോപ്പിയാണ് ഏറ്റവും കൂടുതലുള്ളത് ഋഗ്വേദത്തിൻ്റെ കോപ്പിയാണ് ഏറ്റവും കൂടുതലുള്ളത് മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ അത്ഭുതം തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര കോപ്പി ഉണ്ടെന്ന് four hundred and forty one copies are available Rigveda in our library and I'm looking after that one I am preserving that വളരെ സ്പീഡിൽ അദ്ദേഹം പറയുന്നത് ഞാനത് സൂക്ഷിക്കുന്നു വളരെ കാര്യമായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് വെറുതെ ചോദിച്ചു ഒന്നോ രണ്ടോ കോപ്പി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കത്തിച്ച് കളഞ്ഞൂടെ why you are wasting the space in your library അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് വർത്ത് കീപ്പിംഗ് അതവിടെ സൂക്ഷിക്കുന്നത് വർത്താണ് മാത്രമല്ല അദ്ദേഹം മറ്റൊരു തിരിച്ചൊരു കമൻറ്റ് കൂടി പറഞ്ഞു do you know how many copies are available in M I T Massachusetts Institute of Technology അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജാണ് അമേരിക്കയിലെന്നല്ല ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ എഞ്ചിനീയറിങ് കോളേജാണ് അവിടെ അറുന്നൂറ്റി നാൽപ്പത് കോപ്പി ഋഗ്വേദമുണ്ട് ഒരു എഞ്ചിനീയറിങ് കോളേജിനകത്ത് അത്രയും കോപ്പി ഋഗ്വേദമുണ്ട് കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ധാരാളം കോപ്പികളുണ്ട് എന്നുള്ളത് അവിടെ പോയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഈ ഇത്രയും പുരാതനമായ ഗ്രന്ഥങ്ങൾ അത് താളിയോല ഗ്രന്ഥങ്ങളിൽ പകർത്തിയിരുന്ന കാലത്ത് അപ്രകാരം ചെയ്ത് പിന്നീട് പ്രിൻറ്റിംഗ് പ്രസ് വന്നപ്പോൾ പുസ്തകത്തിലാക്കി പിന്നീട് അത് ഓഡിയോ കാസറ്റ് വന്നപ്പോൾ അതിലേക്ക് മാറ്റി പിന്നെ അത് സി ഡി വന്നപ്പോൾ സി ഡിയിലേക്ക് മാറ്റി പിന്നെ അത് ഡി വി ഡി വന്നപ്പോൾ ഡി വി ഡിയിലേക്ക് മാറ്റി പിന്നെ അതിനെ വി സി ഡിയിലേക്ക് മാറ്റി ഇന്ന് അത്യന്താധുനിക ശാസ്ത്രത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന നിലവാരത്തിലേക്ക് അതിപുരാതനമായ ഭാരതീയ അറിവുകൾ എത്തിക്കാൻ ഒരു തരത്തിലും തടസ്സമില്ലാത്തതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികൾ മുതൽക്ക് ലോകത്തിലെ ഏറ്റവും ഓർഡിനറിയായ സംസ്കൃത സ്കൂളിലെ ലൈബ്രറി വരെ ഈ ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ് ലഭ്യമാക്കിയിട്ടുണ്ട് അത്രയും അധികം ഗ്രന്ഥങ്ങളുണ്ട് അതിനിന്നും വ്യാഖ്യാനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും നിങ്ങൾ നോക്കുകയാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാൻ സാധിക്കും വൈശാലി എന്ന സിനിമ മഹാഭാരതത്തിൽ നിന്നെടുത്ത തീമാണത് എത്രയെത്ര സിനിമകളാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളെ ആധാരമാക്കി വരുന്നത് എത്രയെത്ര കാർട്ടൂണുകളാണ് ഇപ്പോൾ ജപ്പാനിൽ ഏറ്റവും അധികം സ്വീകാര്യതയേറിയിരിക്കുന്നത് രാമായണത്തിൻ്റെ അനിമേഷനിലൂടെ കൊടുത്ത കാർട്ടൂൺ വി സി ഡി ആയിട്ട് വരികയാണ് ഹനുമാൻ്റെ കാർട്ടൂണിൽ കാർട്ടൂൺ എന്നല്ല അതിന് പറയാം ഹനുമാൻ്റെ അനിമേഷൻ ചെയ്തിരിക്കുന്ന വി സി ഡിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് ജപ്പാനിൽ നിന്നറിയാൻ സാധിച്ചു അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഇത്രയെല്ലാം കാര്യങ്ങൾ നമ്മൾ ടി വിയിലൂടെ കാണാറുണ്ട് പല ശാഖകളിലൂടെ പക്ഷേ രാമായണം വന്ന കാലത്ത് മഹാഭാരതം വന്ന കാലത്ത് പൊതുജനങ്ങൾ മുഴുവനും ജാതി മത ഈശഭേദമന്യേ ടി വിയുടെ മുമ്പിൽ വന്നിരുന്നത് മഹാഭാരതവും രാമായണവും ടെലികാസ്റ്റ് ചെയ്ത കാലഘട്ടത്തിലാണ് എന്തുകൊണ്ടത് ഭാരതീയൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്രയും സ്വാധീനമുണ്ടാക്കുന്നു ഒരു കാരണം ഈ നാടിൻ്റെ അറിവ് തളരില്ല തകരില്ല ക്ഷയിക്കില്ല അതൊരിക്കലും നശിക്കില്ല അതുകൊണ്ടാണ് അതിനെ ചിരപുരാതനമായ നിത്യനൂതനമായ ധർമ്മത്തിൻ്റെ സന്ദേശങ്ങൾ എന്ന് അറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാരതീയ നന്മകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ജനതകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നിങ്ങളോട് പറയുകയുണ്ടായി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റേതാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു നമ്മുടെ ആയുർവേദം നമ്മുടെ യോഗ നമ്മുടെ വേദഗണിതം നമ്മുടെ സംഗീതം നമ്മുടേതായ യോഗാസനങ്ങൾ നമ്മുടെ ഭക്ഷ്യശാസ്ത്രം നമ്മുടേതായ വാസ്തുവിദ്യ നമ്മുടേതായ ജ്യോതിശാസ്ത്രം നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ നമ്മുടെ കുടുംബ ബന്ധം നമ്മുടേതായിട്ടുള്ള ഈ ആടയാഭരണങ്ങൾ നമ്മളുടേതായിട്ടുള്ള ആയുധങ്ങൾ നമ്മുടേതായിട്ടുള്ള വസ്ത്രധാരണ രീതി നമ്മുടേതായിട്ടുള്ള സിനിമകൾ നമ്മുടെ സംസ്കൃത ഭാഷ നമ്മുടെ റീജിയണൽ ഭാഷ ഇങ്ങനെ നമ്മുടെ എന്ന് പറയാവുന്നത് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലയളവിൽ ലോകമെമ്പാടും ഉണ്ടായ L P G liberalisation privatisation and ഗ്ലോബലൈസേഷനിലൂടെ ഭാരതത്തിലെ അറിവ് ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ആ പൈതൃകം പഠിക്കാൻ ആഗ്രഹമുള്ളവർ അഗാധമായ നാല് വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് ഒന്ന് ഭാരതത്തിലെ ആചാരങ്ങൾ അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു രണ്ട് ഭാരതത്തിലെ അഗാധമായ ശാസ്ത്രീയമായ ആത്മീയത അത് നമ്മൾ കേൾക്കണം ഭാരതത്തിലെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പദാനുപദം ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾ വിവരിക്കാൻ ഇന്നാരും ഭാരതത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നില്ല ശാഖോപശാഖകളായി വളർന്ന് വളർന്ന് വിടർന്ന് പന്തലിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കണം പലതും നമുക്ക് മനസ്സിലാവില്ല ഈ മനസ്സിലാകാത്തത് പിന്നെ എന്തിനാ കേൾക്കുന്നത് മനസ്സിലാകാത്തതും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളത് കേൾക്കണം അതിനുശേഷം ഭാരതത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഭണ്ഡാരം തുറന്ന് അതിനകത്ത് എന്തെല്ലാമാണുള്ളതെന്ന് മനസ്സിലാക്കണം ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താ പ്രയോജനമുള്ളത് ഈ നാടിൻ്റെ പൈതൃകം പഠിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനമെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയണം പൈതൃകം പഠിക്കുന്നത് ആത്മാഭിമാനമുണ്ടാകാൻ പൈതൃകം പഠിക്കുന്നത് അത് ലോക ജനതയുടെ മുമ്പിൽ വെച്ച് ഭാരതീയ അറിവുകൾക്ക് അംഗീകാരം നേടാൻ മൂന്ന് ഭാരതീയ പൈതൃകം എന്തിനു പഠിക്കണം മൂന്നാമത്തെ പോയിന്റ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് അതിൽ നിന്നെടുക്കാവുന്ന എല്ലാ നന്മകളും എടുത്ത് സമഗ്രവും സന്തുഷ്ടവും സമ്പൂർണവുമായ ഒരു നല്ല ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം സമഗ്രമായ ജീവിതം സന്തുഷ്ടമായ ജീവിതം സംതൃപ്തമായ ജീവിതം നയിക്കാൻ ഭാരതീയമായ അറിവുകളും അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ അറിവുകളും ഒരുമിച്ച് ചേർത്ത് നമുക്ക് ഒരു സമഗ്ര വീക്ഷണത്തോടു കൂടിയ ജീവിതത്തിന് കരുപ്പിടിപ്പിക്കാൻ സാധിക്കണം മാത്രമല്ല നമ്മുടെ അറിവുകളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പല അറിവുകളും ആ അറിവുകൾ ലോക ജനതയുടെ മുമ്പിൽ വെച്ച് നമുക്ക് പറയണം ഇത് നിങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ അറിയപ്പെടുന്നതാണെങ്കിലും ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടുപിടിച്ചത് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് ആര്യഭടൻ ഭൂമിയുടെ ആകർഷണ ശക്തി കണ്ടുപിടിച്ചത് ഭാസ്കരാചാര്യർ അതുപോലെ ലൂളേഴ്സ് തിയറം കണ്ടുപിടിച്ചത് പുതുമന സോമയാജി ഗ്രിഗറീസ് തിയറം കണ്ടുപിടിച്ചത് ഭാരതത്തിലെ സംഗമഗ്രാമ മാധവാചാര്യർ പയ്യുടെ വില കണ്ടുപിടിച്ചത് ആര്യഭടൻ ഗ്രഹണത്തിൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്തത് മല്ലികാർജുന സൂരി ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ നിങ്ങളുടെ രാഷ്ട്രത്തിലെ ജനത ശാസ്ത്രജ്ഞന്മാർ അത് അൺവീൽ ചെയ്യുന്നതിന് മുൻപ് ലോകസമക്ഷം വയ്ക്കുന്നതിന് നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പ് ഞങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറയാനുള്ള ആത്മബോധമുണ്ടാകണം ഇതറിയുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഭാരതീയ ആത്മീയതയുടെ അഗാധ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ടാകും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം നമസ്കാരം